പ്രചരിപ്പിക്കുകയും ജനങ്ങളെ പീഡിപ്പിക്കുകയും പൊറുതിമുട്ടിക്കുകയും ചെയ്യുന്ന ഈ വൻ ശക്തി അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയയിലെ തൊണ്ണൂറ്റിയാറാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ആ വചനമാണ് നിങ്ങൾ ആദ്യമായി ഇവിടെ കേട്ട വചനം തുറന്നു വിടപ്പെടുന്നതായാൽ തുറന്നുവിടപ്പെട്ടാൽ വിടപ്പെട്ടാൽ എല്ലാ ഊടുവഴികളിലൂടെയും അവർ കുഴപ്പക്കാരായിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇരത്തിറങ്ങും എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ പറഞ്ഞതിന്റെ വ്യക്തമായ നിലക്കുള്ള വിവരണം നാം മനസ്സിലാക്കുക എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ നടത്തി കാണുന്നു ഒന്ന് ഈ വിഭാഗം ആളുകൾ ഈ അജൂജ് മജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം ഭാഗികമായ നിലക്കുള്ള ഒരു പുറപ്പാട് വളരെ മുമ്പ് തന്നെ നടന്നതാണ് അഥവാ പരിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിനും എത്രയോ മുമ്പ് ഈ ഒരു ജനവിഭാഗം ഇങ്ങനെ ഒരു അക്രമികളായ ആളുകൾ ഒരു നാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ കഹഫിലെ തൊണ്ണൂറ്റിമൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ഇവിടെ പറയുന്നത് ചുരമാർഗത്തിലൂടെ മറുനാട്ടിൽ നിന്ന് വന്ന് നിരന്തരമായി ഒരു നാട്ടിലെ ജനങ്ങളെ കൊല്ലുകയും കൊള്ള നടത്തുകയും ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ഭീതി വരത്തി ജനങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്തിരുന്ന അതിസാഹസികരും അതിക്രൂരന്മാരുമായിരുന്ന കുറെ ആളുകൾ ഒരു നാട്ടിൽ താമസിച്ചിരുന്നു അങ്ങനെ ഇവരുടെ അക്രമം മുഖേന ഇങ്ങനെ ചുരമാർഗത്തിലൂടെ ഇറങ്ങി വന്ന നാട്ടുകാർ ദ്രോഹിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തി പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് പലരെയും തട്ടിക്കൊണ്ടു പോവുകയും കൊള്ളയും കവർച്ചയും കൊലപാതകവും അക്രമങ്ങളുമായി അതാ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ അതാ ഒരു നാട്ടുകാരെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളാകെ ഈ പ്രത്യേകമായ രൂപത്തിലുള്ള ഫിത്തിനയുണ്ടാക്കുന്ന ശക്തികളിൽ നിന്ന് പൊറുതിമുട്ടിക്കൊണ്ട് പേടിച്ച് കഴിഞ്ഞു പോരുകയായിരുന്നു അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ജനങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഈ ശക്തിയെ സംബന്ധിച്ച് ഏത് സമയവും മറ്റാക്കുണ്ടാകുന്നു ഏത് സമയവും അത് ആക്രമങ്ങൾ അഴിച്ചുവിടുന്നു കൊല നടത്തുന്നു കൊള്ള നടത്തുന്നു ജനങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു പീഡിപ്പിക്കുന്നു ഇങ്ങനെ ജനങ്ങൾ പേടിത്തരണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ നാട്ടിലേക്ക് ദുൽഖർണയിൻ എന്നറിയപ്പെടുന്ന ഒരു ചക്രവർത്തി അദ്ദേഹത്തിന്റെ യാത്രാമധ്യേ ആ ജനങ്ങളുടെ നാട്ടിലേക്ക് സന്ദർശിക്കാൻ ഇടവരുന്നത് നല്ലവനായ ഒരു ഭരണാധികാരിയായിട്ടാണ് ദുൽഖർണയിൻ അറിയപ്പെടുന്നത് ആ ദുൽഖർണയിൻ എന്ന് പറയുന്ന രാജാവ് ആ സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുകയല്ലേ ഇദ്ദേഹത്തിന്റെ സന്ദർശനം ആ നാട്ടിലെ ജനങ്ങളിൽ വല്ലാത്ത ആനന്ദമുണ്ടാക്കി ആഹ്ലാദമുണ്ടാക്കി അവരുടെ ഹൃദയങ്ങളിൽ അവരതാ തങ്ങൾക്കൊരു രക്ഷകനെ കിട്ടിയതുപോലെ തങ്ങൾക്കൊരു മോചകനെ കിട്ടിയതുപോലെ അവരവരുടെ നാട്ടിലേക്ക് സന്ദർശകനായി വന്നിട്ടുള്ള ഈ ദുൽഖർണയിൻ എന്ന് പറയുന്ന രാജാവിന്റെ അടുത്തേക്ക് കൂട്ടം കൂട്ടമായി ചെന്നുകൊണ്ട് സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നു എന്താണ് അവർ പറയുന്നത് അതാ നമ്മൾ അൽക്കഹഫ് സൂറത്തിൽ കേട്ട കാര്യമാണ് കാലൂ ആ ജനങ്ങൾ പറയാണ് യാദൽ കർണയീൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا അതെ അത് വിശദമായി കൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു എന്താണ് ഇവിടെ റബ്ബുൽ ആലമീൻ പറയുന്നത് ആ ജനങ്ങൾ ദുൽഖർണയിനെ സമീപിച്ചുകൊണ്ട് പറയാണ് നിശ്ചയമായും നാട്ടിലതാ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ നാട്ടിൽ വലിയ ഫിത്തനയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് വേണം ഓ ദുൽഖർണയിൻ രാജാവേ താങ്കൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രത്യേകമായ കരം നിശ്ചയിച്ചു തരാം ഈ നാട്ടുകാർ നിങ്ങൾക്ക് സംഭാവന തരാം നിങ്ങൾക്ക് ശമ്പളം തരാം നിങ്ങൾക്ക് എന്തു ഭൗതികമായ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങൾക്കൊന്നേ വേണ്ടൂ ഈ കുഴപ്പക്കാരായ ജനവിഭാഗത്തിന്റെയും ഞങ്ങളുടെയും ഇടയിൽ മതിൽ കെട്ട് നിർമ്മിച്ചു തരണം ഇവരിറങ്ങി വരുന്ന മാർഗങ്ങൾ അടച്ചിട്ട് തന്നുകൊണ്ട് ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരണം അതിന് നിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള സഹായങ്ങളും ഏത് രൂപത്തിലുള്ള സംഭാവനകളും ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാമെന്ന് ദുൽഖർണയനെ സമീപിച്ചുകൊണ്ട് പീഡിതരായ പാവങ്ങളായ ജനങ്ങളത് ആവശ്യപ്പെടുന്നു അപേക്ഷിക്കുന്നു ആ സന്ദർഭത്തിൽ ദുൽഖർണയിന് പറയുന്നു കാലമാമക്കന്നീ ഫീഹി റബ്ബീ خير فأعينوني بقوة أجعل بينكم وبينهم ردما മഹാനവറുകൾ പറയാണ് മക്കന്നി ഫീഹി റബ്ബി എന്റെ റബ്ബെനിക്ക് തന്നിട്ടുള്ള സ്വാധീനം എന്റെ റബ്ബെനിക്ക് തന്നിട്ടുള്ള അധികാരം എന്റെ എനിക്ക് തന്നിട്ടുള്ള ഐശ്വര്യം അതൊക്കെയാണ് ഹൈറുൻ എനിക്ക് ഏറ്റവും ഉത്തമമായതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഈ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് പ്രത്യേകം നിങ്ങൾ എനിക്ക് ശമ്പളം തരണ്ട നിങ്ങളുടെ ആ നിലക്കുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്ക് വേണ്ട എന്റെ റബ്ബ് എനിക്ക് തന്നത് തന്നെ എനിക്കെമ്പാടും ഹൈറായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങളുടെ പവർ കൊണ്ട് നിങ്ങളെ സഹായിക്കണം നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ എനിക്ക് പകരം സഹായിക്കണം അജ അൽ ബൈനക്കും എങ്കിൽ ഞാൻ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഞാനൊരു കോട്ട കെട്ടിത്തരാം ഒരു മതില് കെട്ടിത്തരാം നിങ്ങൾ എന്നെ നിങ്ങളുടെ മാൻ പവർ നിങ്ങൾ നിങ്ങളൊക്കെ എല്ലാവരും അധ്വാനിക്കും അത് മതി നിങ്ങൾ എനിക്ക് ഞാനിത് ചെയ്തു തരുന്നതിന് വേറെ ഒന്നും ചെയ്തു തരണ്ട നിങ്ങളുടെയൊക്കെ അധ്വാനം എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ തൂനി സുബറൽ ഹദീ ഇരുമ്പിന്റെ കട്ടികൾ നിങ്ങൾ കൊണ്ടുവന്ന് തരണം ഇരുമ്പിന്റെ വലിയ വലിയ കട്ടികൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരണം അങ്ങനെ അവർ കൊണ്ടുവന്ന് കൊടുത്തു ആ രണ്ട് ഉയർന്നു നിൽക്കുന്ന മലകളുടെ വിടവിലൂടെയാണല്ലോ ഇവർ ഇറങ്ങി വരാറുള്ളത് അതുകൊണ്ട് ഈ രണ്ട് മലകൾക്കും ഇടയിലുള്ള വിടവ് ഇരുമ്പിന്റെ കട്ടികൾ വെച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങനെ ശരിപ്പെടുത്തി അടുക്കടുക്കായിക്കൊണ്ട് ഇരുമ്പിന്റെ ആ രൂപത്തിലുള്ള കല്ലുകൾ അങ്ങനെ ഭദ്രമാക്കി ആ രൂപത്തിലുള്ള വിടവുകൾ അങ്ങനെ ശരിക്കും നികത്തി വച്ചു എന്നിട്ട് മഹാനവറുകൾ ജനങ്ങളോട് പറയുന്നു പാലം ഫുഹൂ എന് നിങ്ങളിൽ തീ കത്തിച്ചൂതണം നിങ്ങളെല്ലാവരും ശക്തിയായി ഊതണം ഇത് ശരിക്കും പഴുക്കേണ്ടതുണ്ട് ഇത് ശരിക്കും ഈ ഇരുമ്പിനെ കത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇത് ശരിക്കൊരു പ്രത്യേകമായ രൂപത്തിൽ അതിങ്ങനെ ഉരുകുന്ന പരുവം വരണം അങ്ങനെ അതാ കത്തി ശരിക്കും ഉരുകുന്ന ഒരവസ്ഥയായി അപ്പോൾ മഹാനവരകൾ രണ്ടാമതവരോട് അവരോട് ആവശ്യപ്പെട്ടു കാല അദ്ദേഹം പറഞ്ഞു ആ തൂലീ അലൈഹി ഇനി നിങ്ങൾ എനിക്ക് ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്നു തരണം ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്ന് തരണം ഞാൻ അതിന്മേൽ കട്ടിയായി ഒഴിക്കാം അങ്ങനെ ഈ ചൂടായി നിൽക്കുന്ന ഇരുമ്പിന്റെ മുകളിലേക്ക് അതാ പ്രത്യേകമായി തയ്യാർ ചെയ്ത ഉരുക്കിയ ചെമ്പ് കൂടി അതിന്റെ മുകളിലേക്ക് ഉരുക്കി ഒഴിച്ച് ഭദ്രമായ നിലക്ക് അതിന്റെ ഹോളുകൾ പോലും മുഴുവൻ അടക്കപ്പെട്ട് ശക്തമായ നിലക്കുള്ള ഒരു ഇരുമ്പ് മതിലായിട്ട് തന്ന് കൃത്യമായി പണിയെടുത്തു കൊടുക്കുന്നു എന്നിട്ട് ഖുർആൻ പറയുന്നു സമസ്താറൂ ആ ജനങ്ങൾക്കതാ അതിനെ ഭേദിച്ചു കടക്കാൻ സാധ്യമായില്ല അതിൽ തുരന്നുകൊണ്ട് തുളയിട്ട് പുറത്തു വരാനും സാധ്യമായില്ല ഇതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ദുൽഖർണയിൻ അവർക്ക് കെട്ടിക്കൊടുത്ത ജൂജിൽ നിന്ന് സംരക്ഷണമേകാൻ കെട്ടിക്കൊടുത്ത ബതിൽ എന്നാൽ ഇവരിങ്ങനെ ഇവരുടെ പിന്തുടർച്ചക്കാരായി നാശം പിടിച്ച വർഗം ഇവരിങ്ങനെ കാലാകാലം അവിടെ തന്നെ കഴിയുമോ ആ കെട്ടിയിടപ്പെട്ട അതല്ലെങ്കിൽ കെട്ടി നിർത്തപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് അതെ അതിലേക്കുള്ള സൂചന നോക്കൂ ഈ കാര്യം അങ്ങ് ചെയ്തതിന്റെ ശേഷം മഹാനവറുകൾ പറയുന്നു കാലഹാദ റഹ്മത്തും റബ്ബീ فإذا جاء وعد ربي جعله دكا وكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا സൂറത്തുൽ കഹഫിന്റെ അവസാന ഭാഗങ്ങളിലൂടെയാണ് ഈ കേൾക്കുന്നത് മഹാനവറുകൾ പറയുന്നു ഈ പ്രവൃത്തി അങ്ങ് ചെയ്ത് ആ നാട്ടുകാർക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന ഈ വലിയ ഇരുമ്പ് മതിലങ്ങ് നിർമ്മാണം പൂർത്തിയായി ശിഷ്യനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ഇതെന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണ് എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള കാരുണ്യമാണ് റബ്ബി ഇനി എന്റെ റബ്ബിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ മതിലങ്ങ് പൊട്ടിക്കുന്നതാണ് ഈ മതിലങ്ങ് തകരും ഈ മതിലങ്ങ് പൊട്ടിച്ചുകൊണ്ട് അതാ വക്കാന വാഴ്ത്തുറപ്പിയപ്പ എന്റെ റബ്ബിന്റെ കരാറ് അത് സത്യമായും സംഭവിക്കാനുള്ളതാണ് അങ്ങനെ അതാ ജനങ്ങൾ പുറത്തേക്ക് വന്നാൽ അതാ അവരിൽ ചിലർ ചിലരുടെ മേലെ തിരമാല കണക്കെ എരച്ചു കയറിക്കൊണ്ട് അക്രമം നടത്തുന്ന ഒരു സന്ദർഭം വരാനുണ്ട് അതിന്റെ ശേഷമാണ് വനുഫിഹഫിസൂർ ജംആ പിന്നെയാണ് അതിന്റെയൊക്കെ ശേഷമായിരിക്കും കാഹളത്തിൽ ഊതപ്പെട്ട് ലോകം നശിക്കുക എന്ന് സൂറത്തുൽ ഖഹഫിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോ സഹോദരങ്ങളെ അൽ കഹഫ് സൂറത്തിലൂടെ അള്ളാഹു വിശദീകരിച്ചു കഴിഞ്ഞ ഈ അതവിടെ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് അവരിങ്ങനെ കെട്ടിയിടപ്പെട്ട് അവിടെ തന്നെയും നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ ഈ വിഭാഗക്കാർ ഏത് നാട്ടുകാരായിരുന്നു അവരേത് പ്രദേശക്കാരായിരുന്നു അതുപോലെ തന്നെ അവരുടെ നിരന്തര അക്രമത്തിന് വിധേയമായ നാടേതാണ് അവരിറങ്ങി വന്നിരുന്ന രണ്ട് മലകൾക്കിടയിലെ ചുരമാർഗം എന്ന് പറഞ്ഞല്ലോ ആ ചുരം ഏതാണ് അവർക്ക് രക്ഷകനായി അവിടേക്ക് എത്തിപ്പെട്ട ദുൽഖർണയിൻ എന്ന് പറയുന്ന രാജാവ് ആരായിരുന്നു ഏത് കാലത്ത് ജീവിച്ചു ഇതൊക്കെ മുഫസ്സിറുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഒരഭിപ്രായങ്ങളെയും അതാണ് ശരി എന്ന് പറയാൻ പ്രമാണങ്ങളിൽ ഇല്ലാത്തിടത്തോളം നമുക്ക് നിർവാഹമില്ല പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് മംഗോളിയരാണ് താർത്താരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ അതുപോലെ അവർ ഇറങ്ങി വന്നിരുന്ന രണ്ട് മലകൾ എന്ന് പറയുന്നത് ദാരിയാൽ ചുരമാണ് ദാരിയാൽ പാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊക്കേഷ്യയിലെ പ്രത്യേകമായ നിലക്കുള്ള ഒരു പ്രത്യേക ഇരുമ്പ് മതിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് സൈറസ് രാജാവ് ആണ് ദുൽഖർണയിന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു കാണുന്നുണ്ട് എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആാനോ ഹദീസോ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആരുടെയും അഭിപ്രായങ്ങൾ അതാണ് ശരി എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല എന്തായിരുന്നാലും അങ്ങനെ ഒരു അക്രമികളായ ഒരു ജനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനത ഭാവിയിൽ വരാനിരിക്കുന്ന പുറപ്പെടാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ച് യജൂജിനെ കുറിച്ച് മറ്റൊരധ്യായത്തിൽ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത് എന്ത് وهم من كل حدب ينسلون യജൂജ് മജൂജ് തുറന്നിടപ്പെട്ടാൽ അവരെല്ലാ മാർഗങ്ങളുടെയും ജനങ്ങളിലേക്ക് അരച്ചു കയറും അവരൊരുപാട് അക്രമങ്ങൾ അഴിച്ചുവിടും ഒരുപാട് പ്രശ്നങ്ങൾ അവർ രാജ്യത്തുണ്ടാക്കി തീർക്കും അങ്ങനെ പല രൂപത്തിലുള്ള പ്രത്യേകമായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ഈ ഭാഗം ആ വിഭാഗം ഇന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ദജ്ജാലിന്റെ കാലശേഷം ദജ്ജാലിന്റെ വധത്തിന്റെ ശേഷം ഇസാനബി അലൈഹി സ്വലാത്ത് വസ്സലാമുള്ള സന്ദർഭത്തിലാണ് ഈ കക്ഷികൾ രംഗത്ത് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷണങ്ങളൊക്കെ ചില ഹദീസുകളിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ അവിടുന്ന് ഹുത്തുബ നിർവഹിക്കുകയാണ് സഹാബിമാരാ രംഗത്തിന് സാക്ഷിയായ സഹാബിമാര് പറയുന്നു വഹു ഒരു തേള് കുത്തിയിട്ടുള്ള മുറിവടുത്ത വിരലിൽ എങ്ങനെയുണ്ട് ആ വിരൽ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു തുണി കൊണ്ട് അത്രയും അവർ റസൂലുള്ളാനെ കണ്ടതുപോലെ വിവരിക്കുകയാണ് രവി അവിടെ നിന്ന് ആ മെമ്പറിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഇന്നക്കും തക്കൂലൂനലാകുവലക്കും നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ശത്രുക്കളില്ലെന്ന് ഇന്നക്കും ലാത്തജാലൂന അതാ ഉജൂജ് വന്നാൽ സംഭവിക്കാനിരിക്കുന്നത് കേൾക്കണോ സഹാബിമാരെ എന്നിട്ടതാ യജൂജ് മജൂജിനെ സംബന്ധിച്ച് ആ വിഭാഗത്തിലെ ആളുകളെ വിവരിക്കുകയാണ് പരന്ന മുഖമുള്ളവരാണ് പരന്ന വൃത്തത്തിലുള്ള അഥവാ വലിയ മുഖത്തിന്റെ ഉടമകളാണ് അതേ സിഹാറുള്ളൂൻ കണ്ണുകൾ വളരെ കുറിയ കണ്ണുകളാണ് ചെറിയ കണ്ണുകളാണ് വലിയ മുഖമുള്ളവരാണ് സുഹുബുൻ അതെ അവരുടെ മുടികളതാ ഒന്നുകിൽ ചുവപ്പ് നിറമാണ് അല്ലെങ്കിൽ ചെമ്പിച്ച കളറാണ് ആ നിലക്കുള്ള ജനവിഭാഗങ്ങളാണ് മിങ്കുല്ലി ഹദബിയം സിലൂൻ അടിച്ചു പരത്തപ്പെട്ട പരിചകളെ പോലെ വിശാലമായ വൃത്തത്തിലുള്ള വലിയ മുഖത്ത് ചെറിയ കണ്ണുകളുള്ള ചെമ്പൻ നിറത്തിലുള്ള മുടിയുള്ള ഒരു വിഭാഗം ജനങ്ങളാണ് ഇവരെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇനി ഇവരുടെ അംഗസംഖ്യ എത്രയാണ് ഇവരുടെ അംഗസംഖ്യ പറയാതിരിക്കലാണ് ഭേദം അത്രത്തോളം വലിയ രൂപത്തിലുള്ള അംഗസംഖ്യയാണ് ധാരാളക്കണക്കിന് പ്രത്യേകമായ രൂപത്തിലുള്ള ആളുകളാണ് ഇവരെന്ന് പറഞ്ഞല്ലോ അതേ നാളെ മഷറിൽ അള്ളാഹുസ്ഥാനൂവത്താലേതാ ആയിരതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാള് യൗജൂജ് മൗജൂജിന്റെ കൂട്ടത്തിൽ നിന്ന് നരകത്തിൽ പോകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ അതാ ഒരാൾ സ്വർഗത്തിൽ പോകുന്നു അത്രത്തോളം അംഗസംഖ്യയിൽ ജനസംഖ്യയിൽ വലിയ രൂപത്തിലുള്ള വ്യത്യാസം അഥവാ ഇവർ അത്രമാത്രമുണ്ടാകും ഇവരുടെ അംഗസംഖ്യയെ കുറിച്ച് ഇവരവസാന കാലത്ത് വന്ന് നാടൊട്ടാകെ കുഴപ്പമുണ്ടാക്കാൻ പുറപ്പെടുമ്പോൾ ഇവരുടെ ജനസംഖ്യ ഇവരുടെ അംഗസംഖ്യ എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുവാൻ ഫലകമായ ചില സംഭവങ്ങൾ നമുക്ക് അതാ വേറെയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ രൂപത്തിൽ ഇൻഷാല്ലാത് ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട് അങ്ങനെ ഈ സമൂഹം അങ്ങ് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അവരതാ അവരാ കെട്ട് തകർത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക ഏത് കെട്ട് ദുൽഖർണയിന് കെട്ടിക്കൊടുത്ത ഭദ്രമായ ഇരുമ്പ് മതിലില്ലേ സൂറത്തുൽ കഹുഫിൽ പറഞ്ഞ ആ മതിൽ അതിനെ സംബന്ധിച്ച് ഞാൻ വിവരിച്ചു തന്നല്ലോ ആ വിവരിച്ചു തന്നയിടത്ത് അന്നവർക്കതിനെ ഭേദിക്കാനോ അത് തുളച്ചു പുറത്തേക്ക് വരാനോ സാധ്യമായില്ല എന്നാൽ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് ആ സമയം അഞ്ചനാളിനോടടുത്തങ്ങ് വന്നു കഴിഞ്ഞാൽ അതാ ജൂജി കെട്ട് തകർത്ത് പുറത്തു വരുന്നതാണ് നിങ്ങൾ നോക്കൂ അതിന്റെ ഒരു തുടക്കം അതിന്റെ ഒരു തുടക്കം നബിസല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി പ്രവാചകനതാ ഒരിക്കൽ ഒരിക്കൽ അൻഹയുടെ സമീപത്തേക്ക് അതാ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി സ്വല്ലം പേടിച്ചുകൊണ്ട് കയറി ചെല്ലുന്നു നമ്മുടെ ഉമ്മയായ സൈനബാർ അൻഹ അതാ അവിടെ അടുത്തേക്ക് പേടിച്ചരണ്ട് കയറി ചെല്ലുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അവിടുന്ന് ഗൗരവത്തോടെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ് വൈരുള്ളിൽ അറബിമിൻ ശരീരം قد اقتربا ഇതാ ഒരു വലിയ ചെറു വരാൻ പോകുന്നു അറബ് ലോകം മനസ്സിലാക്കിക്കോ ഒരു വലിയ ചെറു വരാൻ പോകുന്നു അത് വളരെ അടുത്തു കഴിഞ്ഞു ഇതാ ഇത്രത്തോളം യജൂജ് മൗജൂജിന്റെ കെട്ട് തുറക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവിടുത്തെ വിരലും തള്ളവിരലും കൂടി ഇങ്ങനെ വട്ടമാക്കി പിടിച്ചു ഇത്രത്തോളം ദ്വാരം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അവര് പുറത്തു ചാടാനുള്ള ശ്രമത്തിൽ അതിലാണ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കൈവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു ഇത് കേട്ടപ്പോൾ ചോദിച്ചു യാ ഞങ്ങളിൽ സാലിഹീങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ നല്ലവരായ ആൾക്കാർ നമ്മൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഉണ്ടാകുമോ നമ്മൾ നശിച്ചു പോകുമോ നബി സല്ലല്ലാഹു പറയുന്നു ഇദാ വൃത്തികേട് അധികരിച്ചാൽ വൃത്തികേട് സമൂഹത്തിൽ അധികരിച്ചാൽ നല്ലവരുണ്ടായിട്ടും കാര്യമില്ല ശിക്ഷ വരുമ്പോ എല്ലാവർക്കും ബാധിക്കും ശിക്ഷ വരുമ്പോൾ എല്ലാവരെയും പിടികൂടും ഇതൊരു പൊതുവായ തത്വം അഷറഫുൽ ബഷർ സല്ലല്ലാഹു അലൈഹി പറയുന്നു സമൂഹത്തിൽ ദൈവത്തിനടത്തേണ്ട പ്രാധാന്യം സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ പ്രതികരിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യവും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം അതേ തിന്മകൾ സമൂഹത്തിൽ വളർന്ന് ആ കാലഘട്ടത്തിൽ അതിനെതിരെ സംസാരിക്കാൻ ബാധ്യസ്ഥരായവർ മൗനം പാലിച്ചാൽ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷിക്കപ്പെടുന്നത് തിന്മ ചെയ്ത ആളുകൾ മാത്രമാവില്ല എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നു അതല്ലേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഒത്തൂ ഫിത്തിനത്തല്ലാ നല്ലതീൻ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ പേടിക്കണേ ഫിത്തിനെ തന്നൊരു ഫിത്തിനയെ ആ ഫിത്തിന എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫിത്തിനയുടെ പ്രത്യേകത ലാ തുസീബന്നല്ലതീന ബലമൂമിൻകും ഹാസ നിങ്ങളിൽ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല അത് പിടികൂടുക വരുമ്പോൾ എല്ലാവർക്കും അത് കിട്ടും അതുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വങ്ങൾ വളരാതെ അതിനെതിരെ ദഴവത്വത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വ്യാപൃതരാകണമെന്ന് മുസ്ലിം സമുദായത്തോട് മാനവ സമൂഹത്തോട് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു ഇതാണിവിടെ ബീവിയുടെ സംശയം സ്വാലിഹീങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ശിക്ഷിക്കപ്പെടുവോ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി നഅം അതെ ഇതാ വൃത്തികേട് അധികരിച്ചാൽ ശിക്ഷ പൊതുവായിട്ട് വരും അതിലെല്ലാവരും കുടുങ്ങും ഇതാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞത് അപ്പൊ നോക്കൂ ഇവിടെ എന്താ റസൂൽ സല്ലാഹു അലൈവല്ലം പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഈ രൂപത്തിലുള്ള ഇരുമ്പ് മതിൽ ഭേദിച്ച് പുറത്തു വരാനുള്ള ശ്രമങ്ങൾ അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സാധ്യമാകുന്നതിന്റെ മുമ്പ് ഒരു ദിവസം അവർ ചെയ്ത പണിയിലൂടെ അവർക്കൊരൽപ്പം തുളയുണ്ടാക്കാൻ സാധിച്ചാൽ പിറ്റേന്ന് വരുമ്പോഴേക്ക് ആ തുള വീണ്ടും കൂടിയിട്ടുണ്ട് അവർക്ക് പുറത്തു കിടക്കാൻ സാധ്യ സാധ്യമാവില്ല അത് നിരന്തരം അങ്ങനെ സംഭവിക്കും അതേ അവസരത്തിലോ അതേ അവസരത്തിൽ അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ അതാ ഹദീസിൽ നമുക്ക് കാണാം എന്ന് പറയുന്ന ഈ ഭീകര ജീവികൾ അവർ പുറത്തു ചാടാൻ വേണ്ടി ഈ മതിൽ എല്ലാ ദിവസവും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ അവർക്ക് സൂര്യപ്രകാശം ഇങ്ങനെ കാണുന്നു എന്ന് തോന്നുമ്പോഴേക്ക് അവരന്ന് പരസ്പരം പറയും ഇന്ന് നമുക്ക് മടങ്ങിപ്പോകാം നാളെ വീണ്ടും പണി തുടരാം ഹദീസിലെ വാചകങ്ങളാണ് ഞാൻ ഹദീസിലെ വാചകങ്ങൾ അർത്ഥം അറബി വായിച്ചുകൊണ്ട് സമയം കളയും പറയുന്നില്ല ആശയങ്ങളാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത് എന്നിട്ട് പിറ്റേന്ന് ഇവർ വന്നു നോക്കുമ്പോൾ അവരെടുത്ത പണിയൊക്കെ ബാത്തിലാണ് വീണ്ടും ആ ദ്വാരങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ട് പിന്നെയും അതാ പിറ്റേന്നും അവർ കുഴിക്കാൻ ആരംഭിക്കുകയാണ് അവരുടെ ജോലി തകൃതിയായി നടത്തുകയാണ് അതാ സൂര്യപ്രകാശം കാണാൻ തുടങ്ങി പുറത്തേക്ക് കടക്കാനാകുന്നു എന്ന് വരുമ്പോഴേക്ക് അപ്പോഴും അവർ പറയുന്നു ഇറുതിഴൂ മടങ്ങിപ്പോയിക്കോ ഫസനഹ്സിറുഹു ഗദൻ ഇൻഷാ അല്ലാഹ് അവരുടെ വാക്കൊരു നാവിൽ നിന്ന് അങ്ങോട്ട് വീണു പോകുന്നു എന്നാണ് ആ ഒരു പ്രയോഗം അല്ലാ എന്ന് അവർക്ക് ശരിയായ വിശ്വാസമൊന്നുമില്ലെങ്കിലും അല്ലാ അള്ളാ എന്നൊരു വാക്ക് ഇൻഷാല്ലാ എന്നുള്ള പ്രയോഗം അവരിൽ നിന്ന് ഒരു കാലത്ത് വന്നു പോകുന്നു അങ്ങനെ കുറെ കാലം അവരിങ്ങനെ ജോലിയെടുക്കും പക്ഷേ പുറത്തു കിടക്കാൻ കഴിയുന്നില്ല അവസാനം പിന്നെ അവർ വരുന്ന ഒരു ദിവസമുണ്ട് അല്ല പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ദിവസം അന്നവരത് കുഴിക്കാനും തകർക്കാനും നോക്കും അതാ അങ്ങനെ കുഴിച്ച് അതുപോലെ തന്നെ തുളയിടാൻ ശ്രമിച്ച് ആ ശ്രമത്തിൽ അവർ പിന്നീട് തുടരെ തുടരെയുള്ള ശ്രമങ്ങളിൽ അവർ വിജയിക്കുന്നു അതിന് തുളയിട്ടുകൊണ്ട് അവർ പുറത്തേക്ക് ചാടുന്നു അങ്ങനെ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഇതൊക്കെ ഹദീസിൽ നമുക്ക് കാണാം അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് സംഭവിക്കുന്ന കാര്യം അതാ ഒരു ഭൂമിയിലുള്ള അതാ വലിയ തടാകങ്ങളിലുള്ള നദികളിലുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള നീരുറവകളുള്ള സുപ്രസിദ്ധമായ നദികളിലെ വെള്ളങ്ങൾ പോലും അവർ കുടിച്ചു തീർക്കും അവർ കുടിച്ചു തീർക്കും എന്നാണ് പറയുന്നത് ഒരൽപ്പം വിശദമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ അത് നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കേൾപ്പിക്കട്ടെ എന്താണ് ഇവിടെ പറയുന്നത് അവരതായ പ്രത്യേകമായ നിലയ്ക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അഹദീസിന്റെ തുടക്കത്തിൽ അതാ ഇങ്ങനെ കാണാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കൊന്നതിന്റെ ശേഷം ദജ്ജാലിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്ലിമീങ്ങളാണ് മഹാനവറുകളുടെ കൂടെയുള്ളത് അവരുടെ മുഖത്ത് അവിടുന്ന് തടവും നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടാനുള്ള ഉന്നതമായ പദവികൾ എന്തൊക്കെയാണെന്ന് ആ ജനങ്ങളോട് ഈസനബി നബി സ്വലാം പറഞ്ഞു കൊടുക്കും കൊടുക്കും അങ്ങനെ ഇരിക്കെ അള്ളാഹു ഈസ നബി അലൈഹിസ്സലാമിന് അറിയിപ്പ് കൊടുക്കും അതാ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാവാത്ത ഒരു വൻ ശക്തി ഇതാ പുറപ്പെടാൻ പോകുന്നു നിസാരബിക്ക് വിവരം കിട്ടും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ ശക്തി ഇതാ പുറപ്പെടാൻ പോകുന്നു അതുകൊണ്ട് എന്റെ അടിമകളെയും കൊണ്ട് തൂറുപർവ്വതത്തിലേക്ക് പോയിക്കോ പൊയ്ക്കോ എന്ന് ഈസാ അലഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പനയുണ്ടാകും ഈസാ അലഹിസ്സലാമും മുസ്ലിമീങ്ങളും പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകും ആ സന്ദർഭത്തിൽ അവരതാ പുറത്തേക്ക് എരച്ച് കയറി ഇറങ്ങി വരികയാണ് എത്രയാണ് അവരുടെ സംഖ്യ എത്രയാണ് വലിയ അംഗസംഖ്യയുള്ള വലിയ ജനക്കൂട്ടമാണ് ആ സംഘത്തിന്റെ ഒന്നാം നിലയിലുള്ള ആളുകൾ അവര് നടന്നു പോകും ബുഹൈറത്തി തടാകത്തിന്റെ സമീപത്തുകൂടെ വലിയ വെള്ളം അന്ന് കെട്ടി നിൽക്കുന്ന ഒരറിയപ്പെടുന്ന ഒരു നിധിയായിരിക്കുമെന്ന് തബിരിയ തടാകം ആ തബിരിയ തടാകത്തിന്റെ സമീപത്തുകൂടെ ഈ എന്ന വൻ ശക്തിയുടെ ആദ്യ നിര കടന്നു പോകും നോക്കണം നിങ്ങൾ എല്ലാം അവിടെ നിന്ന് പഠിപ്പിച്ചു തരും സഹീ മുസ്ലിമിലുള്ള ഹരീത ബുഹൈറിയ ബുഹൈറ സബിരിയ സബിരിയ എന്ന പേരിലുള്ള ആ തടാകത്തിന്റെ അരികിലൂടെ ഇവരിലെ ആദ്യ സംഘം ഇങ്ങനെ അതിന്റെ മുൻനിര നടന്നു പോകും ആ തടാകത്തിലെ വെള്ളം മുഴുവൻ അവർ കുടിച്ചു തീർക്കും എത്രയായിരിക്കും അപ്പൊ ഒരു അംഗസംഖ്യ നമുക്ക് കണക്കൂട്ടാൻ കഴിയോ കഴിയില്ല അതേ എത്രത്തോളം അവർ കുടിച്ചു തീർത്തു എന്നറിയാമോ വയമുറും അതേ ഈ വൻ ശക്തിയുടെ പിന്നിര അങ്ങോട്ട് സ്വയക്കൂലു അവർ പറയും ലക്കത് കാനവിഹാദി മറത്തെന്നാ ഇവിടെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നുവല്ലോ വെള്ളം ധാരാളമായി ഉണ്ടെന്ന് കേട്ട് ഒരു പ്രത്യേക തടാകമാണല്ലോ ഇത് ഇതെന്താ വറ്റിക്കിടക്കുന്നത് എന്ന് പിന്നിരയിലുള്ള ആളുകൾ എത്തുമ്പോഴേക്ക് മറ്റവന്മാർ കുടിച്ച് തീർത്ത് വറ്റി വരണ്ടിരിക്കുന്നു അത്ര വലിയ അംഗസംഖ്യ സഹി മുസ്ലിമിലെ വാചകങ്ങളാ കൽപ്പിക്കുന്നത് അങ്ങനെ ആ നിലക്ക് അത്രയും കുടിച്ചു തീർക്കാവുന്ന അംഗസംഖ്യ പിന്നീട് പറയുന്നു ഈസാ നബി അലിഹിസ്വലാത്ത് വസ്സലാം എന്ന് ചെയ്യുന്നു അവിടെ അദ്ദേഹം അവിടെ പ്രതിരോധിക്കപ്പെടുകയാണ് അദ്ദേഹവും സത്യവിശ്വാസികളായ ആളുകളും അവർ പ്രത്യേകമായ നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അവർക്കൊരു കാര്യത്തിലും രക്ഷയില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ അവരൊറ്റപ്പെട്ടിരിക്കുകയാണ് അവര് വളയപ്പെട്ടിരിക്കുകയാണ് എത്രത്തോളം അവർക്കന്ന് ക്ഷാമമുണ്ടാകും എത്രത്തോളം അവർക്കന്ന് പ്രതിസന്ധിയിൽ അവരകപ്പെടും ഇവർ വന്നു കഴിഞ്ഞാൽ ഹത്തായ കൂനറി ഒരു കാളത്തലയായിരിക്കും അവരിൽ ഒരാൾക്ക് ഹൈറൻ ഏറ്റവും ഉത്തമമായി തോന്നുക യൗം ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ നൂറ് സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ അതിനേക്കാൾ അക്കാലഘട്ടത്തിൽ ഈസനബി അലൈഹിസ്സലാമിനും വിശ്വാസികൾക്കും വന്ന് ഈ നൂറ് ദീനാറിനേക്കാൾ വിലപ്പെട്ടതായി തോന്നുക ഒരു കാളത്തലയായിരിക്കും ഒരു സൗറിന്റെ തല അത്രയും ക്ഷാമം വെറുതി ഒരു കാളത്തലയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു അകപ്പെടുന്നത്ര വറുതിയും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും മുഗ്മിനീങ്ങൾ അന്ന് അകപ്പെടും എന്നാണ് മാത്രമല്ല ഇവരെല്ലാ പ്രദേശങ്ങളിലൂടെയും ഇവരെല്ലാ പ്രദേശങ്ങളിലൂടെയും നാശങ്ങൾ വാരിവിതറുകയാണ് നാശങ്ങൾ വാരിവിതറിയിട്ട് കിട്ടാവുന്നിടത്തോളം ആളുകളെ അവർ കൊല്ലുകയാണ് അതേ സന്ദർഭത്തിലതാ ഈസനബി അലൈഹിസ്വലാത്ത് വസ്സലാമും മുമിനീങ്ങളും കിട്ടാവുന്ന കോട്ടകളിലും അതുപോലെ തന്നെ മലയിടുക്കുകളിലും എല്ലാ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ കയറി സംരക്ഷണം അവർക്ക് കിട്ടുമോ അവിടെയൊക്കെ അവർ കയറിപ്പറ്റിയിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഈ യജൂജ് ധിക്കാരികൾ ഇങ്ങനെ വിളിച്ചു പറയും ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും നമ്മൾ കൊന്നു കഴിഞ്ഞു എല്ലാവരെയും നമ്മൾ കശാപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ബസിയാഹുരുത്തമാ ഇനി ആകാശത്തേക്ക് നമുക്കൊന്ന് അമ്പയ്യാം അങ്ങനെ അവർ മുകളിലേക്ക് അമ്പയ്യുമ്പോൾ രക്തം പുരണ്ട നിലക്കുള്ള അമ്പായിട്ടാണ് മടങ്ങി വരിക അള്ളാഹുവിന്റെ പരീക്ഷണം അവർ മേലുള്ള ആൾക്കാരെയും കൊന്നിരിക്കുന്നു എന്നവർക്ക് അഹങ്കാരം മൂത്ത് തോന്നിക്കുന്ന നിലക്ക് പ്രത്യേകമായ നിലക്കുള്ള ചില ആയുധങ്ങൾ അവർ ഉപയോഗപ്പെടുത്തും നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അന്ന് അവർ ഉപയോഗപ്പെടുത്തുന്ന ആയുധങ്ങൾ ആയുധങ്ങൾ ഇവരുടെ അംഗസംഖ്യയും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഉതകുന്നതാണ് അന്ന് അവരുപയോഗപ്പെടുത്തുന്ന ആയുധങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏഴ് കൊല്ലം ഏഴ് കൊല്ലം വന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ഇവർ വിട്ടേച്ചു പോയിട്ടുള്ള ആയുധങ്ങൾ കത്തിക്കാൻ തികയുമെന്നാണ് ഹദീസുകളിൽ പറയുന്നത് അപ്പോ ഇന്ന് റോക്കറ്റും ബോംബും അതുപോലെ തന്നെ വലിയ അധുനാധുന ആയുധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത് അവസാന കാലഘട്ടത്തിൽ ഈ യുദ്ധങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന അധുനാധുന ഉപകരണങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് പഴയ കാലത്തുള്ള ആ രൂപത്തിലുള്ള ആയുധങ്ങളിലേക്ക് ഇവർ തിരിച്ചു പോകും എന്ന സൂചനയാണ് ഇതിൽ നിന്ന് മഹാന്മാരായ മഹദ്ദിസീങ്ങൾ വിശദീകരണമൊക്കെ നമുക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ വിട്ടേച്ചു പോകുന്ന ഇവരുടെ അമ്പും അതുപോലെ തന്നെ ഇവരുടെ ആയുധം ആയുധങ്ങളൊക്കെ കത്തിക്കാൻ പറ്റാവുന്ന നിലക്ക് കത്തിക്കാൻ പറ്റാവുന്ന നിലക്കുള്ള ആയുധങ്ങൾ അവരുടെ കൈകളിലുണ്ടാകും അത് അവർക്ക് ഏഴ് കൊല്ലത്തോളം മുസ്ലിമീങ്ങൾ കത്തിക്കാൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എത്രയായിരിക്കും അവരുടെ അംഗസംഖ്യ അവരുടെ നാശത്തെ സംബന്ധിച്ചിടത്തോളം അതാ ഹദീസിൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ അവരെപ്പോൾ പുറപ്പെടും എന്തെല്ലാം ഫസാദുകളാണ് അവരുണ്ടാക്കുക എന്ന് വളരെ കൃത്യമായി തന്നെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് നമുക്ക് കേൾക്കാം ഈ അവര് വന്നു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ മറിയം ഇസാ നബി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ അനുയായികളും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന നേരത്ത് ഈ പ്രയാസങ്ങൾ കൊണ്ട് മോമിനിങ്ങൾ പൊറുതിമുട്ടുമ്പോ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ളതാ അന്നത്തെ മോമിനിങ്ങളും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യും റബ്ബേ നീ ഞങ്ങളെ രക്ഷിക്കണം റബ്ബേ നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ സന്ദർഭത്തിൽ അള്ളാഹു അയക്കും അലൈഹിം ഈ മൗജൂജ് എന്ന് പറയുന്ന ശക്തികൾക്കും ഇതേ അയക്കും സഹീഹ മുസ്ലിമിലെ വാചകങ്ങളാണ് കൽപ്പിക്കുന്നത് അവരുടെ പിരടികളിലതാ അവരുടെ കഴുത്തുകളിലതാ ഒരു രോഗം പ്രത്യക്ഷപ്പെടുന്നു ഈ ഭീകരന്മാരായ മല്ലന്മാരായ ഈ ഭീകരന്മാരായ ആളുകളുടെ കഴുത്തിൽ അവരുടെ പെരടിയിലതാ ഒരു തരം പുഴുക്കൾ പ്രത്യക്ഷപ്പെടുന്നു നഖഫ് എന്നാണ് ഹദീസിൽ കാണുന്നത് അത് സാധാരണയായി അറബ് രാജ്യത്ത് ഒട്ടകങ്ങളുടെയും ആടുകളുടെയും ഒക്കെ ഒക്കെ മൂക്കിൽ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ചെറിയ പുഴുക്കൾക്കാണ് പറയുക അത്രത്തോളം വലിപ്പമുള്ള കണ്ടാൽ വലിയ വലിപ്പമൊന്നുമില്ലാത്ത ചെറിയ വലിപ്പത്തിലുള്ള ഒരു തരം പുഴുക്കളതാ ഇവരുടെ ശരീരത്തിൽ കഴുത്തിലതാ എല്ലാവരെയും ബാധിക്കുന്നു റബ്ബയക്കുന്ന വട്ടാളാണ് റബ്ബയക്കുന്ന പട്ടാള ആന ആനക്കലഹ സംഭവത്തിൽ നമുക്കറിയാം അല്ലേ ചുട്ടുപഴുത്ത കല്ലുകൾ വാരി വിതറുന്ന ഒരു തരം പക്ഷികൾ അവരതാ അങ്ങോട്ട് ആ കല്ലുകൾ വിതറിയപ്പോൾ ആനയടക്കമുള്ള സർവ്വതും എന്തായി എന്തായി നാ ഖുർആൻ പറയുന്നത് ആ രൂപത്തിലുള്ള നാശത്തിന് വിധേയമായി എന്ന് പറഞ്ഞില്ലേ ഇതാ അവസാന സന്ദർഭത്തിൽ ഇത് നടക്കുകയാണ് അള്ളാഹുദാ പ്രത്യേകമായ ഒരു മാരകമായ രോഗം ഒരു തരം പുഴുക്കൾ അവരുടെ ശരീരത്തിൽ പടരുകയാണ് വാഹിദ ഒരേ ഒറ്റയടിക്കങ്ങ് ചത്തൊടുങ്ങുകയായി എല്ലാവരും അങ്ങോട്ട് ചത്തൊടുങ്ങും ഒരൊറ്റ ശരീരം മരിക്കുന്നത് പോലെ സർവരെണ്ണ സമയത്ത് ഇതങ്ങ് ബാധിക്കുന്നതോടുകൂടി സർവയജൂജ് മഹജൂജിന്റെ ആളുകളും നശിക്കുകയായി ചത്ത് നീ വീണുകയായി അപ്പോഴോ സുമ്മയഹബിത്തു നബിയുല്ലാഹി പിന്നീട് ഈസ നബി സ്വലാത്തു വസ്സലാമും വാസ്ഹാബുഹു അതേ മുഗ്മിനീങ്ങളായ ആളുകളും അവരിപ്പോൾ പർവ്വത നിരയിലാണല്ലോ ഉള്ളത് അവരതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അവരിങ്ങോട്ട് ഇറങ്ങി വന്നു നോക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ് ഇവിടെ നാറിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ വയ്യ ഈ ശവങ്ങൾ കൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ് വൃത്തികെട്ട വിട്ട അന്തരീക്ഷമാണ് ആ സന്ദർഭത്തിൽ വസ്സലാം ഇറങ്ങി വരുമ്പോൾ ഈസനവിയും വിശ്വാസികളും ഭൂമിയിലേക്ക് വന്നു നോക്കുമ്പോ ഫലായജിദൂനഫിൽ അറുതി മൗലിയ ശിബിരിൻ ഭൂമിയിൽ ഒരു താണ് സ്ഥലം പോലും ബാക്കിയില്ല ഇല്ലാ മലഹോ സഹമുഹും വനത്തുനുഹും ഈ ശവശരീരങ്ങളുടെ ഈ വീണ ശവശരീരങ്ങളുടെ ദുർഗന്ധം നിറഞ്ഞിട്ട് നടക്കാനാവുന്നില്ല ആ സന്ദർഭത്തിൽ ഫയറബു ഈസാ വിശ്വാസികളും റബ്ബിനോട് ദുആ ചെയ്യുന്നു റബ്ബേ ഇവരെ ഒന്ന് നീക്കണ്ടേ ഹിജനെ ഇവിടെ ജീവിക്കും വല്ലാത്ത ദുർഗന്ധം ആ വിഷമം റബ്ബിനോട് ചെയ്യുമ്പോൾ അല്ലയതാ ചില പക്ഷികളെ അയക്കും എങ്ങനത്തെ പക്ഷികളാണ് എന്ന് പറയുന്നത് ഖുറാസാൻ പ്രദേശത്തുള്ള ഒട്ടകങ്ങൾക്ക് സമാനമായ അവയുടെ ഒട്ടക ആ ഒട്ടകങ്ങളുടെ കഴുത്തുകൾ സാധാരണ ഒട്ടകങ്ങളുടെ കഴുത്തിനേക്കാളും നീളക്കൂടുതലുണ്ടെന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ആ ധാരാളക്ക് നീണ്ട കഴുത്തുകളുള്ള രൂപത്തിലുള്ള ചില പക്ഷികളെ അല്ല എന്ന് പറഞ്ഞേക്കുകയാണ് ഫതഹ്മിലുഹും ആ ശവശരീരങ്ങളെ ആ പക്ഷികളതാ കൊത്തി വഹിച്ചു കൊണ്ടുപോകുന്നു ഫതതുറഹുഹും ഹൈസുമാ ഷാ അല്ല ഉദ്ദേശിച്ചിടത്തേക്ക് എവിടെയാണെന്നറിയില്ല ഈ പക്ഷികൾ ഈ ശവശരീരങ്ങളെ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്നു പിന്നീടതാ ഭൂമി വൃത്തിയാക്കണ്ടേ സുമ്മയുർസിലുള്ളാഹുമ അല്ല ഏതാ ഒരു മഴ പെയ്യിപ്പിക്കുന്നു ഭൂമിയിൽ ലായക്കുന്നു മിന്നു ബൈത്തുമതരിൻ വലാവതരിൻ അതാ ഒരു തേച്ചി മിനുക്കി വൃത്തിയാക്കപ്പെട്ട കണ്ണാടിക്ക് സമാനം മഴ പെയ്യുമ്പോൾ ഭൂമിയെ അതാ റബ്ബ് കഴുകി വൃത്തിയാക്കുന്നു ഒരു രൂപത്തിലുള്ള അവശിഷ്ടങ്ങളും നാറ്റവും ദുർഗന്ധവും ഒന്നുമില്ല ഒരു മാലിന്യമല്ല ആ നിലക്ക് ഭൂമി വൃത്തിയാക്കപ്പെട്ടു പിന്നീട് സുമ്മയിപ്പാരുളിൽ അറളി ഭൂമിയോട് പറയപ്പെടും അൻപിത്തി സമരത്തക്കി നിന്റെ ഫലങ്ങളെയൊക്കെ നീ കായ്പിക്കൂ നിന്റെ ഫലങ്ങളെയൊക്കെ നീ ഉൽപ്പാദിപ്പിക്കൂ വറുത്തി ബറക്കത്തക്കി നിന്നിലുള്ള അനുഗ്രഹങ്ങൾ നിന്നിലുള്ള പുരോഗതികൾ നിന്നിലുള്ള അനുഗ്രഹങ്ങൾ നീ മടക്കിത്തരോ ഭൂമിയിലേക്ക് അതാ ഭൂമിയിൽ പിന്നെയും മുളപൊട്ടുകയാണ് സസ്യലതാദികൾ വളരുകയാണ് ഫലവർഗങ്ങൾ വളരുക പറയുകയാണ് ഒരു സംഘത്തിന് ഒരു റുമ്മാൻ പഴം കഴിച്ചാൽ പോലും അവർക്ക് ധാരാളം അത് മതിയാകും അതിന്റെ തൊലി കൊണ്ടവർക്കതാ പ്രത്യേകമായ നിലക്ക് അവർക്ക് പ്രത്യേകം ഒരു വീടിന്റെ ഉപകാരം അവർക്ക് കിട്ടുന്ന നിലക്ക് വെയിലിൽ നിന്ന് സുരക്ഷിതത്വം നൽകാൻ അത് മതിയാകും അതുപോലെ തന്നെ ഒരു വലിയ സംഘത്തിന് ഒരൊട്ടകത്തിന്റെ പാല് മതിയാകും ഒരു പശുവിന്റെ പാല് ഒരു ഗോത്രത്തിന് മതിയാകും ഒരു ഒരാടിന്റെ ഒരാടിൽ നിന്ന് ലഭിക്കുന്ന പാല് എത്രയോ ആളുകൾക്ക് മതിയാകും അത്രത്തോളം വലിയ ബറക്കത്തുകൾ പാലിലൂടെ സസ്യലതാദികളിലൂടെ മാംസത്തിലൂടെ ഒക്കെ സമുദായത്തിന് കൈവരുന്ന ഏറ്റവും ഏറ്റവും പ്രത്യേകമായ ഒരവസ്ഥയാണ് അന്ന് വന്നു ചേരുക ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത് എല്ലാ പ്രയാസങ്ങളും നീങ്ങി അതാ ദജ്ജാൽ വധിക്കപ്പെട്ടില്ലേ യജൂജ് മോജൂജിന്റെ ശല്യവും കഴിഞ്ഞില്ലേ ഈസനബി അലിഹിസ്സലാമും വിശ്വാസികളും അതാ ഭൂമിയിൽ അവർക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകപ്പെട്ടിരിക്കുകയാണ് ആ സന്ദർഭം മുതൽക്ക് ഈസനബി അലിഹിസ്സലാമിന്റെ മറ്റേ ദൗത്യങ്ങളൊക്കെ പിന്നെ ആരംഭിക്കുകയാണ് എന്താണ് മഹാനവരുകളുടെ ദൗത്യം അദ്ദേഹം വന്നത് മറ്റൊരു ശരീരത്വമായിട്ടല്ല മറ്റൊരു നബിയായിട്ടല്ല അല്ല അഷറഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്തമരായ അനുയായി കൊണ്ടാണ് വന്നത് അദ്ദേഹം നിസ്കരിച്ചത് ആദ്യം അദ്ദേഹം ഫജറിനല്ലേ ഇറങ്ങിയത് ഫജർ നിസ്കരിച്ചത് അന്നത്തെ ഇമാമിന്റെ പിന്നിലല്ലേ അതേ ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങളെ നടപ്പിലാക്കാനാ പിന്നെ മാനവറുകൾ ശ്രമിക്കുക പിഴച്ചുപോയ എല്ലാ കക്ഷികളെയും നിർമാർജനം ചെയ്യാൻ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയൊക്കെ അടിച്ചമർത്താൻ തന്നെയാണ് അദ്ദേഹം വരുന്നത് അതാ ജബിസല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യം വിശദീകരിക്കുന്നു മൗജൂജിന്റെയും നാശത്തിന്റെ ശേഷം മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് والذي نفسي بيده ليوشكن أن ينزل فيكم ابن مريم حكما عدلا ആ അള്ളാഹു സുബാനുഭൂവത്താല അതാ നബിതങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു അവിടുന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നു എന്ത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ലയൂഷിക്കന്നീക്കും ഇവന് മറിയം ഈസവന് മറിയം അലൈഹിസ്സലാം നിങ്ങളിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും ഹക്കമൻ അതിലാ അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഹക്കമൻ നീതിമാനായ ഭരണാധികാരിയായി കൊണ്ട് മഹാനവറുകൾ ഇറങ്ങി വരിക തന്നെ ചെയ്യും ക്രിസ്ത്യാനികൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവർ വലിയ മഹത്വം കൊണ്ടിരിക്കുന്ന കുരിശിനെ അവിടെ നിന്ന് തല്ലി തകർക്കുന്നതാണ് അത് പൊട്ടിച്ചു കളയുന്നതാണ് പന്നിയെ വധിച്ചു കളയുക തന്നെ ചെയ്യുന്നതാണ് പന്നികളെ മുഴുവൻ കൊല്ലുന്നതാണ് വലയതന്നൽ ജിസിയ ജിസിയ കൊടുത്തുകൊണ്ട് ഒന്നുകിൽ ഇസ്ലാമാവുക അതല്ലെങ്കിൽ ജിസിയ കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ടല്ലോ അത് ഇദ്ദേഹം വരുന്ന ഈ കാലം വരെ മാത്രമേ ഉണ്ടാകൂ ശേഷം ഈ നിയമം ഉണ്ടാവില്ല ഇസ്ലാമല്ലാതെ ഇനി സ്വീകരിക്കപ്പെടൂല എന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് മഹാനവറുകൾ കരം വാങ്ങുന്ന സമ്പ്രദായം നിർത്തിവെക്കുന്നതാണ് ജിസിയ വാങ്ങുന്ന സമ്പ്രദായം നിർത്തിവെക്കുന്നതാണ് വലത്തുറക്കന്നൽ സമ്പത്ത് എത്രത്തോളം വന്നുണ്ടാകുമെന്നോ ആളുകൾക്ക് പണത്തോട് ആർത്തിയില്ല ആളുകൾക്ക് പണത്തോടെ നാർത്തി ഉണ്ടാവില്ല നല്ല കറവുള്ള ഒട്ടകത്തെ പോലും ആളുകൾക്ക് വേണ്ട കറവുള്ള ഒട്ടകം പോലും അതാ ആളില്ലാതെ അലഞ്ഞു തിരിയുകയാണ് മുതലാളിമാരില്ല ഒട്ടകങ്ങളുണ്ട് ആർക്കും വേണ്ട ഫലായുസ്ലൈഹ അതിന് വേണ്ടി കടിവി കൂടാൻ ആളില്ല അത് സ്വന്തമാക്കാൻ അധ്വാനിക്കാൻ ആളില്ല വലത്തഹന അന്ന് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പകയില്ല ഇല്ല ഒത്തബാഹുതു വിദ്വേഷമില്ല ഒത്തഹാസുതു അസൂയയില്ല അസൂയയില്ലാത്ത പരവിദ്വേഷമില്ലാത്ത അതുപോലെ തന്നെ മനസ്സിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന അവസ്ഥയെന്നില്ലാതെ എല്ലാവരും ഒരേ മനസ്സ് തന്നെ പണം കൊണ്ടിങ്ങനെ നടക്കുകയാണ് അച്ഛ ആർക്കും വേണ്ട ആർക്കും പണം വേണ്ട പണത്തോട് താല്പര്യമില്ല അന്ന് അന്നത്തെ ദിവസം പിന്നെ വാഹിരത്തു ഖൈറം ആ സന്ദർഭം വരുമ്പോൾ മോമിനുകൾക്ക് അന്ന് ദുന്യാവും അതിലുള്ള എല്ലാത്തിനേക്കാളും ഹൈറായിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്നത് ഒരു സുജൂതായിരിക്കും ഒരു സുജൂതിന്റെ വില ദുന്യാവിന് മുഴുവൻ ഇല്ല ദുന്യാവും അതിലുള്ള എല്ലാ വിഭവങ്ങളെക്കാളും അന്നത്തെ മോമിനിന് വലിയ വില തോന്നുന്ന ഒരു സുജൂതാണ് എന്താണ് കാരണം അവർക്കന്ന് ശരിക്കും ബോധ്യമായി ഇതാ പരലോകം വഴത്തേക്ക് പോകാൻ പോകുന്നു ലോകം അതാ നശിക്കാൻ പോവുകയാണ് പറയപ്പെട്ട എല്ലാ തെളിവുകളും ഏതാണ്ടെല്ലാം കണ്ടു കഴിഞ്ഞു ഇരു ദുന്യാവിനെന്ത് വിലയാണ് ഇവിടുത്തെ വിഭവങ്ങൾക്ക് എന്ത് വിലയാണ് ഒരു സുജൂതങ്ങാനും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടെ പരലോകത്തിനെന്ന് നിങ്ങൾക്ക് കിട്ടുമല്ലോ സ്വർഗത്തിൽ അതുകൊണ്ട് ദുന്യാവിനന്ന് വിലയില്ല അവിടുത്തെ വിഭവങ്ങൾക്കന്ന് വിലയില്ല ഒരു സുജൂതിനാണെന്ന് ദുന്യാവിന്റെ എല്ലാ വിഭവങ്ങളെക്കാളും അന്നത്തെ മോമിനിയങ്ങൾ വില കൽപ്പിക്കുക എന്ന് അഷറഫുൽ പറയുന്നത് ഹത്താ തകൂന സജദത്തുൽ വാഹിദ ഖൈറൻ ദുനിയാ വമാ ഫീഹാ ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കണം അങ്ങനത്തെ ഒരവസ്ഥ ലോകത്ത് സംജാതമാകും അതിനെപ്പറ്റി ആ കാലഘട്ടത്തെ പറ്റി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം മസീഹായ ഈസ നബി വരവിന് ശേഷം അന്നത്തെ ജനങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷത്തിനതിരില്ല എത്ര വലിയ സന്തോഷമുള്ള ജീവിതമായിരിക്കും അത്രത്തോളം അവരുടെ മനസ്സിന് സന്തോഷമാണ് ആ ഒരു സന്ദർഭമാണ് വരാനിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് സഹോദരന്മാരെ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കാലമാണ് ജീവിക്കുക ഈസനബി നബി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു അതാ പന്നികളെ വധിച്ചു കളയുകയാണ് ഇസ്ലാമികമായിട്ട് എല്ലാ കാര്യങ്ങളോടും എതിർത്ത് നിൽക്കുന്ന യഹൂദി പോയിട്ടുണ്ട് നസറാനി പോയിട്ടുണ്ട് അവരുടെ എല്ലാ ആചാരങ്ങളും അവരുടെ എല്ലാ ചിഹ്നങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മുസ്ലിമീങ്ങൾക്ക് തിലക്കുമുള്ള ഈമാനികമായ ആവേശം വന്നു ചേർന്നിട്ടുണ്ട് അവർക്കിടയിൽ ആ ഈസാ നബി സന കൊല്ലക്കാലം മഹാനവറുകൾ ജീവിക്കും നാൽപ്പത് കൊല്ലം ജീവിക്കുമെന്നാണ് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹരീഫിൽ കാണുന്നത് നാൽപ്പത് കൊല്ലത്തെ ജീവിതത്തിന്റെ ശേഷം പിന്നീട് മഹാനവറുകൾ മരണപ്പെടും ഇസാനബി അലി സ്വലാത്തു വസ്സലാമിന് മുമ്പ് നടന്നത് അദ്ദേഹത്തിന്റെ ശരീരവും ആത്മാവുമടക്കം ഭൗതികമായ ലോകത്ത് നിന്ന് റബ്ബത പ്രത്യേകമായ കേന്ദ്രത്തിലേക്ക് ജീവനോടെ ഉടലോടെ അങ്ങ് ഉയർത്തിയതാണ് മരണം നടന്നിട്ടില്ല ഇനി എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ കുല്ലു എല്ലാ ആത്മാവും മരണത്തെ രുചിക്കേണ്ടത് തന്നെയാണ് ഈസാനബിക്കും അത് ബാധകമാണ് ഈസനബി അലി ഇസ്ലാമിനും ഒരു ബാധകമാണ് അതിങ്ങോട്ട് ഇറങ്ങി വന്ന് നാൽപ്പത് കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെ ശേഷം മഹാനവറുകളും അതാ സ്വാഭാവിക മരണം മരിക്കുന്നു വഫാത്താകുന്നു വയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം മഹാനവറുകൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുന്നതാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നു എന്നാൽ എവിടെയാണ് മഹാനവറുകളുടെ കബറടക്കം നടക്കുക എവിടെയാണ് നമുക്കറിയില്ല ഹദീസുകളിൽ കാണുന്നില്ല അതേ അവസരത്തിൽ ദുർബലമായ ചില ഹദീസുകളിൽ നബിസല്ലാഹു അലൈ വസ്ല്ലമിന്റെയും സുദ്ദീഖുല്ലാഹുവിന്റെയും ഉമർ അടുത്ത് അവിടെയായിരിക്കും മഹാനവറുകളെ അടക്കം ചെയ്യപ്പെടുക എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട് പക്ഷേ അത് മക്കബൂലായ സ്വീകാര്യയോഗ്യമായ പദവിയിൽ എത്തിയ ഒരു റിപ്പോർട്ടല്ല അതുകൊണ്ട് നമുക്കത് പറയാനും സാധ്യല്ല അള്ളാഹു ആയാലും സഹോദരങ്ങളെ അദ്ദേഹം ഇറങ്ങി വന്ന് അന്നത്തെ ഫജർ നിസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെയുള്ള ഒരു ഹജ്ജും ഉമ്രയും കൂടി മഹാനവറുകൾ നടത്തുമെന്നാണ് ഇസാനബി അലഹി സ്വലാത്തു വസ്സലാം മുസാത്തിന്റെ മുമ്പ് ഒരു ഹജ്ജും ഉംറയും അദ്ദേഹം നടത്തും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം എന്നിവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സീ ബിയദിഹി ലയുഹില്ലന്ന ഇബ്നു മറിയം ബിഫജ്ജി റൗഹാ ഹാജ്ജൻ ഔ മുഅത്ത മുഖ്തമിറൻ ഔലയസിനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം റസൂലുള്ളാഹി സത്യം ചെയ്ത് പറയുന്നു എന്താണ് സത്യം ചെയ്തിട്ട് നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മറിയം അലൈഹിസ്സലാം അതാ പ്രത്യേകമായി തെൽബിയത്ത് ചൊല്ലിയിട്ട് പ്രത്യേകം അദ്ദേഹം ഹജ്ജിനും ഉംറക്കും പ്രവേശിക്കും എന്ന പ്രദേശത്ത് വെച്ച് മക്ക മദീനക്കിടയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് അത് അറിയപ്പെടുന്നത് അവിടെ വെച്ച് മഹാനവരുകൾ ചൊല്ലി ഇതിന് പുറപ്പെടും ഏതിന് ഒന്നുകിൽ ഹജ്ജൻ അല്ലെങ്കിൽ ഹജ്ജിനായി ഹജ്ജിനായി ഔ മുഅ്തമിറൻ അതല്ലെങ്കിൽ ഉംറക്ക് വേണ്ടി ഔ ലയസിനിയന്നഹുമാ അല്ലെങ്കിൽ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മഹാനവറുകൾ അവിടെ വെച്ച് പ്രത്യേകമായി അതിനുവേണ്ടി പുറപ്പെടുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം അതുകൂടി മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കാരം നടത്തി അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു അവസാനം ഹജ്ജും ചെയ്തിട്ടാണ് മഹാനവറുകളുടെ വഫാത്ത് ഹജ്ജും ഉമ്രയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായി തീരുക എന്നുകൂടി നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഏതായാലും പ്രിയപ്പെട്ടവരെ ഇതിന്റെയും ശേഷമാണ് പിന്നീട് രാജ്യത്ത് ലോകത്ത് ഒരുപാട് ഒരുപാട് മറ്റുള്ള പ്രതിസന്ധികളും അതുപോലെയുള്ള പ്രയാസങ്ങളും കാരണം ജനം പിന്നെയും ദുഷിക്കുകയും ലോകത്തിന്റെ അവസാനം സംഭവിക്കുകയും ചെയ്യുന്നത് അതിന്റെ മുന്നോടിയായി ഇനിയും ചില കാര്യങ്ങൾ കൂടി ലോകത്ത് നടക്കാനുണ്ട് അതിനെ നബി സല്ലാഹു അലൈഹി നമുക്ക് വിവരിച്ച് തന്നിട്ടുമുണ്ട് ആ അടയാളങ്ങളിലേക്ക് ഇൻഷാ ഇൻഷാല്ല അടുത്ത നമ്മുടെ അവസരത്തിലൂടെ നമുക്ക് വിവരണം നടത്താം സർവശക്തനായ നാഥൻ അവൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോ അടയാളങ്ങളും ഓരോ ലക്ഷണങ്ങളും നമ്മുടെ ഈ മാനികമായ ദൃഢതക്ക് ഉപകരിക്കുന്ന നിലക്ക് കേൾക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും പരിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും ആധികാരികതയും പ്രാമാണികതയും എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ മനസ്സുകളെ പഠിപ്പിക്കുവാനും ജീവിതത്തെ കൃത്യമായി തന്നെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ പഠനങ്ങളിലൂടെ സജ്ജരായി തീരണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സർവശക്തനായ നാഥൻ എല്ലാ രൂപത്തിലുള്ള ഫിത്തിനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും കർമ്മരംഗത്തെ പിഴവുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി എന്നെന്നും ആ നിലക്ക് തന്നെ ജീവിച്ച് മരിച്ചു പോകുവാനുള്ള സൗഭാഗ്യം റബ്ബുല്ലാലമി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ ഒട്ടേറെ രോഗങ്ങൾ കടിമകളാണ് അള്ളാഹുവേ നീ ശിഫ നൽകി പൂർണ്ണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് പരീക്ഷണം പരീക്ഷണങ്ങളിൽ നിന്ന് നാഥ ഈ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണമേ നാഥ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫറത്ത് നൽകണമേ നാഥ അവരുടെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ നാഥ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെയും എല്ലാവരെയും നിന്റെ നരകത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ നാഥ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين اللهم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته